പദപാഠം ഉസ്ര വേദ വസൂനാം മർത്തസ്യ ദേവീ അവസ തരൽ സഹ മന്ദീ ധാവതി ഉസ്ര വേദ വസൂനാം മർത്തസ്യ ദേവീ അവസ തരൽ സഹ മന്ദീ ധാവതി ഉസ്ര വേദ വസൂനാം മർത്തസ്യ ദേവീ അവസ തരൽ സഹ മന്ദീ ധാവതി